അധ്യായം ഇരുപത്തി ഒൻപത് യഖോന്യ രാജാവും രാജമാതാവും ഷണ്ണന്മാരും യഹൂദയിലും എരുഷലേമിലുമുള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും എരുഷലേം വിട്ട് പോയ ശേഷം ഇരമ്യാപ്രവാചകൻ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബുഗദനേസർ യെരുഷലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായ സിദക്കിയാവ് ബാബേൽ രാജാവായ നെബുഗദനേസറിന്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ഷാഫാന്റെ മകനായ എലാസയുടെയും ഹിൽക്കിയാവിന്റെ മകനായ ഗമരിയാവിന്റെയും കൈവശം എരുശിലമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവീൻ അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത് അവർ എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു ഞാനവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ബാബേലിലെ എഴുപത് സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഞങ്ങൾക്ക് ബാബേലിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെക്കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെയും കുറിച്ചും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അതെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ചു എത്രയും ആകാത്തതും തിന്നുകൂടാതവണ്ണം ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നയും ആക്കും പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ പറഞ്ഞയച്ച വചനങ്ങളെ അവർ കേൾക്കായിക കൊണ്ട് തന്നെയെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ഇടവിടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ എരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് അയച്ചിരിക്കുന്ന സകല പ്രവാസികളുമായുള്ളവരെ നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക പ്രവചിക്കുന്ന കോലായാവിന്റെ മകനായ ആഹാബിനെക്കുറിച്ചും മയസയാവിന്റെ മകനായ സിതക്കിയാവെക്കുറിച്ചും ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ അവരെ ബാബേൽ രാജാവായ നെബുഗദനേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും നിങ്ങൾ കാണുകെ അവൻ അവരെ കൊന്നുകളയും ബാബേൽ രാജാവ് തീയിലിട്ട് ചുട്ടുകളഞ്ഞ സിദക്കിയാവെ പോലെയും ആഹാബിനെ പോലെയും യഹോവ നിന്നെ ആക്കട്ടെയെന്ന് ബാബേലിലുള്ള യഹൂദ പ്രവാസികളെല്ലാം ഒരു ശാപവാക്യം അവരെ ചൊല്ലി പറയും അവർ ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ചു തങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരോട് വ്യഭിചാരം ചെയ്യുകയും ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത വചനം വ്യാജമായി എന്റെ നാമത്തിൽ പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു ഞാനത് അറിയുന്നു സാക്ഷിയും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് നെഹേലാമ്യനായ ശമയ്യാവോട് നീ പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ എരിശിലേമിനെ സകല ജനത്തിനും മയസയാവിന്റെ മകനായ സഫന്യ പുരോഹിതനും സകല പുരോഹിതന്മാർക്കും നിന്റെ വെച്ച് അയച്ച എഴുത്തുകളിൽ നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്ന ഏതു മനുഷ്യനെയും പിടിച്ച് ആമത്തിലും വിലങ്കിലും ഇടേണ്ടതിന് യഹോവ നിന്നെ യഹോയാദ പുരോഹിതന് പകരം പുരോഹിതനാക്കിയിരിക്കുന്നു ആകയാൽ നിങ്ങളോട് പ്രവചിക്കുന്ന അനാഥോത്തുകാരനായ ഇരമ്യാവെ നീ ശാസിക്കാതെ ഇരിക്കുന്നതെന്ത് അതുകൊണ്ടല്ലോ അവൻ ബാബേലിൽ ഞങ്ങൾക്ക് ആളയച്ചു ഈ പ്രവാസം ദീർഘമായിരിക്കും നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലമനുഭവിപ്പീൻ എന്ന് പറയിച്ചത് എന്ന് പ്രസ്താവിച്ചുവല്ലോ ഈ എഴുത്ത് സഫന്യ പുരോഹിതൻ ഇരമ്യ പ്രവാചകൻ കേൾക്കെ വായിച്ചിരുന്നു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിനുണ്ടായതെന്തെന്നാൽ നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹലാമ്യനായ ശമയ്യാവെക്കുറിച്ച് പറയിക്കേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ശമയ്യാവെ ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നെഹലാമ്യനായ ശമയ്യാവെയും അവന്റെ സന്തതിയെയും സന്ദർശിക്കും ഈ ജനത്തിന്റെ മധ്യേ പാർപ്പാൻ അവന് ആരും ഉണ്ടാകയില്ല എന്റെ ജനത്തിന് ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയുമില്ല അവൻ യഹോവയ്ക്കു വിരോധമായി ദ്രോഹം സംസാരിച്ചുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്